നമ്മുടെ കർമ്മമണ്ഡലത്തിലെ ഓരോ വിഷയത്തെക്കുറിച്ചും അതിഗഹനവും അതിവിസ്തൃതവുമായ അറിവുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചെവി നമുക്ക് നന്മ നിറഞ്ഞ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കണം നമുക്ക് ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളിൽ നിന്നും നമ്മളുടെ സഹപ്രവർത്തകരുടെ പ്രവർത്തന രീതികളിൽ നിന്നും ടി വിയിൽ നിന്നും സിനിമയിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും കണ്ടുപിടിക്കാൻ സാധിക്കണം നമുക്ക് ലഭ്യമായ എല്ലാ അറിവുകളും നാം ഉപയോഗിച്ച് ചർച്ച ചെയ്തും അതേപോലെ തന്നെ അറിവ് അന്വേഷിച്ച് നടന്നും ചോദിച്ചും നമ്മളുടെ സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തും നാം ഉപയോഗിച്ച് കർമ്മധീരരാകാൻ സാധിക്കണം മനസ്സ് എന്നുമെന്നും ജീവിതത്തിന് വീക്ഷണമുണ്ടാക്കുന്നതും എല്ലാ നന്മകളെയും ഉൾക്കൊള്ളുന്നതും രണ്ട് പന്താവുകളുള്ളതുമാണെന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലായി ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് നമ്മളുടെ ശരീരത്തെക്കുറിച്ചാണ് മനസ്സ് നാല് ഘടകങ്ങളാക്കി തിരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് വിവരിച്ചത് ചെവിയിലൂടെ കേട്ടും കണ്ണിലൂടെ കണ്ടും നാവിലൂടെ ചർച്ച ചെയ്തും ചിന്തകളിലൂടെ മനസ്സിനെ സമ്പുഷ്ടമാക്കിയും നമ്മുടെ കർമ്മത്തെ ധർമ്മമായ രീതിയിൽ പ്രാവർത്തികമാക്കാം ഇനി രണ്ടാമത്തെ ഭാഗം നിങ്ങളോട് അവതരിപ്പിക്കാനുള്ളത് ഈ ക്ലാസ്സിൽ പറയാനുള്ളത് ശരീരത്തെക്കുറിച്ചാണ് വളരെ വ്യക്തമായ രീതിയിൽ നമ്മൾ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കേണ്ട വലിയൊരു സന്ദേശമുണ്ട് ഒരു നല്ല ആരോഗ്യമുള്ള ഡോക്ടറുടെ വാക്കുകൾക്കായിരിക്കും രോഗിയുടെ മുമ്പിൽ മൂല്യം ഉണ്ടാവുക ഒരു മാനേജറെ കാണുമ്പോൾ മാനേജറുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥ ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവണം അതേപോലെ തന്നെ ഒരു പ്യൂണിനെയോ ക്ലർക്കിനെയോ സെക്രട്ടറിയെയോ മന്ത്രിയെയോ നല്ല ഒരു ഏജൻറ്റിനെയോ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സിനെയും കാണുമ്പോൾ ആ first sight is the best sight എന്ന് പറയാറുണ്ട് കാഴ്ച തന്നെ ഒരു പ്രത്യേക ഇംപ്രഷൻ ഉണ്ടാക്കണം അതുകൊണ്ട് തന്നെ കർമ്മമണ്ഡലത്തിൽ എവിടെ ജീവിക്കുന്നവരായാലും എവിടെ പ്രവർത്തിക്കുന്നവരായാലും ഏത് കാലഘട്ടത്തിൽ നിലനിൽക്കുന്നവരായാലും കർമ്മബന്ധാവ് ഏതുമാകട്ടെ നമ്മളുടെ ശരീരത്തെക്കുറിച്ച് നമ്മൾ അറിയണം ശരീരമാദ്യം ഖലുധർമ്മസാധനം നമ്മളുടെ കർമ്മത്തിനും ധർമ്മത്തിനും ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരം തന്നെയാണ് മനസ്സ് എന്താണ് എന്ന് ഒരു പക്ഷേ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരില്ല ശരീരം എങ്ങനെയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ആയുർവേദത്തിലെ ഒരു സന്ദേശമുണ്ട് ശരീര മനസ്സോ യോഗ പരസ്പരം അനുവ്രജീത് ആധാര ആധേയഭാവേന തപ്താജ്യ ഘടയോരിവ ഉജ്ജ്വലമായ സയൻറ്റിഫിക് ആയിട്ടുള്ള സന്ദേശമാണത് ശരീര യോഗ പരസ്പരം അനുവ്രജേത് ശരീരവും മനസ്സും പരസ്പരം പൂരകമായിട്ട് നിലനിൽക്കുന്നു ആധാര ആധേയ ഭാവേന ശരീരമാണ് എല്ലാത്തിനും ആധാരം മനസ്സാകട്ടെ ആ ആധാരത്തിൽ നിലനിൽക്കുന്ന ആധേയവുമാണ് ഏതാണ് ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധത്തെ വിവരിക്കുന്ന വരി തപ്താജ്യ ഘടയോരിവ ഒരു പാത്രത്തിൽ ചൂടുള്ള നെയ്യ് ഒഴിക്കുകയാണെങ്കിൽ ആ നെയ്യിൽ നിന്ന് ചൂട് പാത്രത്തിലേക്ക് പോകും തണുത്ത നെയ്യാണ് ചൂടുള്ള പാത്രത്തിലേക്ക് ഒഴിക്കുന്നതെങ്കിലോ പാത്രത്തിൽ നിന്നായിരിക്കും ചൂട് നെയ്യിലേക്ക് വരിക ഇതിൻ്റെ അർത്ഥം സംഘർഷപൂരിതമായ മനസ്സിന് ഉണ്ടാകുന്ന ദുഃഖങ്ങൾ ശരീരത്തെ ബാധിക്കും അതേപോലെ തന്നെ അനാരോഗ്യത്തിൽ നിറഞ്ഞിരിക്കുന്ന ശരീരത്തിൻ്റെ ദുഃഖം മനസ്സിനെ ബാധിക്കും മറ്റൊരർത്ഥത്തിൽ ശരീരവും മനസ്സും പരസ്പരം പൂരകമായിരിക്കുന്നത് കൊണ്ട് മനസ്സിൻ്റെ സുഖദുഃഖങ്ങൾ ശരീരത്തെയും ശരീരത്തിൻ്റെ സുഖദുഃഖങ്ങൾ മനസ്സിനെയും ബാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ കർമ്മമണ്ഡലത്തിൽ മനസ്സ് എത്രത്തോളം മാനേജ്മെൻറ്റിന് പ്രയോജനപ്രദമാണോ മാനേജ്മെൻറ്റിന് മനസ്സ് എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടോ അത്രയും തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ സ്വാധീനവുമുണ്ട് ഒരു വലിയ പ്രത്യേകതയോടുകൂടി തന്നെ നാം അറിയണം മനസ്സ് നമ്മുടെ മുമ്പിൽ വരുന്നവർക്ക് എല്ലാവർക്കും നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ആ മനസ്സിലൂടെ മനസ്സിലാക്കാനുള്ള അവസരം ലഭിച്ചു എന്ന് വരില്ല വളരെ അധികം കാര്യങ്ങൾ ശരീരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബോഡി ലാംഗ്വേജ് എന്നുള്ളത് തന്നെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ് നമ്മുടെ പണ്ട് പറയുന്നൊരു വലിയ ചെറിയ സന്ദേശമുണ്ട് വലിയ സന്ദേശമാണ് ചെറിയ വരിയാണ് ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം ഒരു മാനേജറെ കണ്ടാൽ അറിയാം ആ ആ സ്ഥാപനത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് അടുത്ത കാലത്ത് എറണാകുളത്ത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെ ഒരു ബാങ്കിൽ പോകാൻ ഒരു ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കാണ് അവിടെ പോകാനുള്ള ഒരു യോഗം ഉണ്ടായി അവിടുത്തെ മാനേജറുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി ഈ സ്ഥാപനത്തിന് ഇങ്ങനെ ഒരു മാനേജർ ഒരു കാരണവശാലും പറ്റിയ ആളല്ല കാരണം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും അദ്ദേഹത്തിനെ കാണുമ്പോഴും ഒന്നും തന്നെ ഇത്രയും നല്ലൊരു സ്ഥാപനത്തിന് യോജിച്ച വ്യക്തിയല്ല ഒരു ഏജൻറ്റിനെ ഇതേപോലെ കാണേണ്ടായി ഇൻഷുറൻസ് ഏജൻറ്റിനെ അദ്ദേഹം നമ്മുടെ അടുത്ത് പറയുകയുണ്ടായിരുന്നു സാർ സാറിനെ പോലെയുള്ളവരൊക്കെ ഇങ്ങനെ ഏജ് എൽ ഐ സി ഒന്നും എടുത്തില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും സാർ അതാ പറഞ്ഞ രീതിയും ആകപ്പാട് ആകപ്പാടുകൂടി കണ്ടാലും അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്നൊരു പോളിസി എടുക്കണം തോന്നില്ല ഇവിടെ നമ്മളുടെ തിരുവനന്തപുരത്ത് തന്നെ ഒരു നല്ല ഡോക്ടറുണ്ട് ഇതേപോലൊരു ഡോക്ടറുണ്ട് എറണാകുളത്ത് കുറേ പേരെ ഇങ്ങനെ കാണാനും സംസാരിക്കാനും ഒക്കെ സാമൂഹ്യ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് മനസ്സിലാക്കാൻ ആ ഡോക്ടർമാരുടെ പേഴ്സണാലിറ്റി കണ്ടാൽ തന്നെ ഒരു ഒരു അറുപത് ശതമാനം നമ്മുടെ രോഗം തന്നെത്താനെ ഭേദമാവും ഇപ്പോൾ ചില സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും ചില വ്യക്തികളോട് സംസാരിക്കുമ്പോൾ തന്നെ ആ വ്യക്തികളുടെ മുഖഭാവം അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ അവരുപയോഗിക്കുന്ന ഭാഷ അവരുടെ ഇരിക്കുന്ന മുറി അവരുടെ കസേര അവരുടെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തിത്വത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് വിദ്യാർത്ഥികളുടെ മുമ്പിൽ അധ്യാപകരെ നിൽക്കുകയാണെങ്കിൽ അധ്യാപകരുടെ പേഴ്സണാലിറ്റി വിദ്യാർത്ഥികളെ ഒത്തിരി സ്വാധീനിക്കുന്നുണ്ടാവും ഇത്രയും ഞാൻ നമ്മളോട് പറയുന്നത് നമ്മളുടെ ശരീരം നമ്മളുടെ കർമ്മമണ്ഡലത്തിനോട് അനുയോജ്യമാം വിധം ഹാൻസം ആവണം സ്ട്രോങ് ആവണം ഫിസിക്കലി സ്റ്റെബിലൈസ്ഡ് ആകണം അതേപോലെ തന്നെ ആ ശരീരത്തിൻ്റെ ഭാഷ മറ്റുള്ളവരെ മാനസികമായി കീഴ്പ്പെടുത്തുന്ന വിധത്തിലുള്ളതായിരിക്കണം ഇതൊരു മാനേജ്മെൻ്റ് തത്വമാണ് അതുകൊണ്ട് തന്നെ ആ ഭാരതീയർ പറഞ്ഞത് ശരീരമാദ്യം ഖലു ധർമ്മസാധനമെന്ന് ഹനുമാനെ കണ്ട ഉടനെ ശ്രീരാമനും ലക്ഷ്മണനും മനസ്സിലായി അസാധാരണ ദിവ്യ ചേതസ്സുള്ളൊരു വ്യക്തിയാണ് തേജസ്സുള്ളൊരു വ്യക്തിയാണ് ആ ഒരു ഒറ്റ കാഴ്ചയാണ് യഥാർത്ഥത്തിൽ ആ ബന്ധത്തിന് കാരണമായത് ഇതേപോലെയാണ് ചിലപ്പോൾ ചില പ്രഗത്ഭരായ വ്യക്തികളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ അവരൊന്നും സംസാരിക്കാതെ എത്രയോ കാര്യങ്ങൾ അവർ നമ്മളെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ഒന്നോ രണ്ടോ വരികളിലൂടെ തന്നെ അപ്പം ഇതുകൊണ്ട് ഞാൻ എല്ലാവരോടും നിങ്ങളുടെ കർമ്മമണ്ഡലം ഏതുമാകട്ടെ പറയാൻ ആഗ്രഹിക്കുന്നു മനസ്സ് നമ്മളുടെ കർമ്മബന്ധാവിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്ര തന്നെ ശരീരത്തിന് പ്രാധാന്യമുണ്ട് ആ ശരീരത്തിന് മൂന്ന് ഘടകമാണ് നമ്മൾ ഓർമ്മിക്കാനുള്ളത് ഒന്ന് ആഹാരം രണ്ട് ആചാരം മൂന്ന് നമ്മുടെ പ്രവൃത്തി ഇത് മൂന്നും ശരീരവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നറിയാം നമ്മളുടെ കർമ്മമണ്ഡലത്തിൽ വർക്കിംഗ് ഡേയിൽ എന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കഴിയുന്നതും നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കരുത് കാരണം every non vegetarian food changes the body chemistry പ്രകൃതി നമുക്ക് തരുന്ന ഏറ്റവും ഉജ്ജ്വലമായ ആഹാര പദാർത്ഥമാണ് സാത്വികമായ ആഹാരം സസ്യാഹാരം ആ സസ്യ ആഹാരം കഴിച്ചിട്ട് ഒരിക്കൽ പ്രകൃതി നൽകുന്ന ഫ്രഷായിട്ടുള്ള സസ്യങ്ങളെ ഭക്ഷിച്ചിട്ടാണ് പശുവും ആടും കോഴിയും അതുപോലെയുള്ളതെല്ലാം അതുപോലെയുള്ളതെല്ലാം അതിൻ്റെ ശരീരത്തിനെ ഉണ്ടാക്കുന്നത് ആ പശുവിൻ്റെയും ആടിൻ്റെയും എരുമയുടെയും സസ്യ ഭക്ഷണത്തിൽ നിന്നുദ്ഭവിച്ച ശരീരത്തിനെയാണ് സെക്കൻഡ് ഹാൻഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് സസ്യഭക്ഷണം നേരിട്ട് കഴിക്കുന്നതിന് പകരം അത് മൃഗങ്ങളിലൂടെ നമ്മളിൽ എത്തുമ്പോൾ ഒരു വീട് പണിയാൻ ഉപയോഗിച്ച ഇഷ്ടിക ആ വീട് കുറേ കാലം കഴിഞ്ഞ് അത് തകർന്ന് തകരാറാവുമ്പോൾ അത് ഇടിച്ചു പൊളിച്ച് അതിൻ്റെ ഇഷ്ടിക ഉപയോഗിച്ച് പുതിയ മറ്റൊരു വീട് പണിയുന്ന മാതിരിയാണ് യഥാർത്ഥത്തിൽ നേരിട്ട് സസ്യാഹാരം സസ്യഭക്ഷണം സാത്വികാഹാരം കഴിക്കുന്നതിന് പകരം ആ സസ്യധാന്യങ്ങളും മറ്റെല്ലാ ചെടികളും ഇതെല്ലാം കഴിച്ച് അത് അതുകൊണ്ട് നിർമ്മിച്ച ആടിൻ്റെ മട്ടൺ അല്ലെങ്കിൽ ബീഫ് അല്ലെങ്കിൽ പോർക്ക് ഇതുമാതിരിയുള്ളത് മനുഷ്യനിലേക്ക് എത്തുന്നത് അപ്പോൾ വൺസ് യൂട്ടിലൈസ്ഡ് ഫുഡിൻ്റെ സെക്കൻഡ് ഹാൻഡ് ആണ് every non vegetarian food changes the body chemistry towards negative എന്ന പ്രൊഫസർ വിൻബർഗ് പറഞ്ഞിരിക്കുന്നത് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ പ്രഗത്ഭനായ ഒരു പ്രൊഫസറാണ് അദ്ദേഹം പ്രൊഫസർ വിൻബർഗ് ഓരോ ഫെറോഷ്യസ് ആയിട്ടുള്ള ആനിമലും സിംഹവും പുലിയും കരടിയും ചെന്നായിയുമെല്ലാം ഇത്രയും അധികം ഫെറോഷ്യസ് ആയിട്ട് വളരെയധികം ക്രൂര മൃഗങ്ങളാവാൻ തന്നെ കാരണം അതിൻ്റെ ആഹാരമാണത്രേ അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ആഹാരം ആ മനുഷ്യൻ്റെ സ്വഭാവ രൂപീകരണത്തിന് കാരണമാകുന്നു ഏതോ അന്ന തതോ മനഃ ഏത് തരത്തിലുള്ള ഭക്ഷണമാണോ നമ്മൾ കഴിക്കുന്നത് അതനുസരിച്ചിട്ടുള്ളൊരു മനസ്സായിരിക്കും നമുക്ക് ഉണ്ടാവാം നമ്മുടെ പെരുമാറ്റവും അതേപോലെ ആയിരിക്കും അതുകൊണ്ട് ലോക ജനത വളരെ വേഗത്തിൽ സസ്യാഹാരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ മോറൽ സൈഡോ റിലീജിയസ് സൈഡോ അതെല്ലാം അവിടെ ഇരിക്കട്ടെ ഏറ്റവും സന്തുഷ്ടമായിട്ടുള്ള ഒരു സൈഡ് എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ശരീരത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് സസ്യാഹാരം തന്നെയാണ് തിരുവനന്തപുരത്തെ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലും അതേപോലെ റീജിയണൽ ക്യാൻസർ സെൻറ്ററിലും അനവധി പ്രഗത്ഭരായ ഡോക്ടർമാരുടെ അഭിപ്രായത്തിലും വരെ നടത്തിയിരിക്കുന്ന ഏതാണ്ട് എല്ലാ പഠനങ്ങളിലും മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം മനുഷ്യൻ്റെ നന്മ നിറഞ്ഞ ആരോഗ്യത്തിന് ആധാരമായിട്ടുള്ളത് സാത്വികമായ സസ്യാഹാരം തന്നെയാണ് ആ സസ്യാഹാരത്തിൽ ആവശ്യത്തിനുള്ള പ്രോട്ടീൻ ഉണ്ട് ആവശ്യത്തിനുള്ള പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകളുണ്ട് ആവശ്യത്തിനുള്ള വൈറ്റമിൻസ് ഉണ്ട് ആവശ്യത്തിനുള്ള ഇരുമ്പുണ്ട് ധാരാളം ഫൈബർ ഉണ്ട് മറ്റൊരർത്ഥത്തിൽ മനുഷ്യ ശരീരത്തിന് എന്തെല്ലാമാണോ ആവശ്യമായിട്ടുള്ളത് അതിൻ്റെ പ്രപ്പോർഷൻ അനുസരിച്ച് വ്യത്യസ്തമായ സസ്യാഹാരങ്ങൾ ജീവിതത്തിൽ ചേർക്കുകയാണെങ്കിൽ സമഗ്രവും സമ്പൂർണവും സന്തുഷ്ടവും ആയിട്ടുള്ള ഒരു ആഹാര പദ്ധതി സസ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അതേ സമയത്ത് മാംസാഹാരത്തിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഇല്ല ഏതാണ്ട് എല്ലാം സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ് ബോഡിയുടെ ടെമ്പറേച്ചർ മുപ്പത്തേഴ് പോയിൻറ്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസാണ് മാംസാഹാരത്തിലുള്ള ഫാറ്റിൻ്റെ ടെമ്പറേച്ചർ നാൽപ്പതും നാൽപ്പത്തൊന്നും ഡിഗ്രിയാണ് അതിനകത്ത് മാംസാഹാരത്തിൽ മാത്രമേ കൊളസ്ട്രോൾ ഉള്ളൂ സസ്യാഹാരത്തിൽ ഒന്നിലും സസ്യ എണ്ണകളിൽ ഒന്നിലും കൊളസ്ട്രോൾ ഇല്ല ഈ മാംസാഹാരത്തിലെ ബ്ലഡിലാണ് ഏറ്റവും അധികം അയേൺ ഉള്ളത് നമ്മുടെ ശരീരത്തിന് രണ്ട് മില്ലിഗ്രാം അയേണാണ് ഒരു ദിവസം വേണ്ടത് അതിൽ കൂടുതൽ അയേൺ ശരീരം വലിച്ചെടുക്കുകയാണെങ്കിൽ വളരെ റിസ്ക്കാണ് അപ്പോൾ അയേൺ കുറവാണെങ്കിലും അനീമിയ ഉണ്ടാവും കൂടുതലാണെങ്കിലും റെഡ് ബ്ലഡ് ഡിസീസ് എന്നൊരു അസുഖം ഉണ്ടാവും ഈ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അല്പം പോലും ഇല്ലാത്ത കൊളസ്ട്രോൾ വളരെ കൂടുതലുള്ള പ്യുവർ പ്രോട്ടീൻ ആയിട്ടുള്ള മാംസാഹാരം ശരീരത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അസംഖ്യമാണ് നമ്മളുടെ ശരീരത്തിൽ ഒരു ദിവസം മുപ്പത്തേഴ് മുതൽ നാൽപ്പത് ഗ്രാം വരെ പ്രോട്ടീനാണ് വേണ്ടത് മാംസാഹാരം കഴിക്കുന്ന അവരുടെ ആ ഭക്ഷണത്തിൽ തന്നെ നൂറ് നൂറ്റൻപത് ഗ്രാമിൽ കൂടുതൽ പ്രോട്ടീനാണ് ഉണ്ടാവുക ഈ എക്സ്ട്രാ പ്രോട്ടീൻ ശരീരം വലിച്ചെടുക്കില്ല അത് മുഴുവനും ഡിപ്ലീറ്റ് ചെയ്ത് കിഡ്നി വഴിക്ക് കളയുമ്പോൾ കിഡ്നി ബ്ലോക്ക് വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബയോകെമിസ്ട്രിയിൽ ഡിഗ്രി എടുത്ത വ്യക്തി എന്നുള്ള നിലയിൽ തന്നെയാണ് ഞാൻ ഇത് നിങ്ങളോട് സംസാരിക്കുന്നത് അതേപോലെ കേര ഭാരതത്തിലെ ആട് പശു പോത്ത് ഇതിനൊക്കെ കൊടുക്കുന്നത് മിക്കവാറും പുല്ലും വൈക്കോലും അങ്ങനെയുള്ള ഒരു തരത്തിൽ വേസ്റ്റ് മെറ്റീരിയലാണ് ഈ വൈക്കോലിലും അതുപോലെയുള്ള പിണ്ണാക്കിലും ഒക്കെയുള്ള പെസ്റ്റിസൈഡുകളുടെ അളവ് എത്ര കൂടുതലാണ് അത് മുഴുവനുമാണ് പശുവിൻ്റെ ആ ടിഷ്യൂവിൽ ലിവറിൽ ബ്രെയിനിൽ ഹാർട്ട് പ്രോ പോയിന്റുകളിൽ ആഡിപ്പോസ് ടിഷ്യൂവിൽ എല്ലാം നിറഞ്ഞിരിക്കുക ഈ പെസ്റ്റിസൈഡ് ബയോമാഗ്നിഫിക്കേഷൻ എന്ന പ്രക്രിയയിലൂടെ ശരീരത്തിൽ ആ മൃഗങ്ങളുടെ ശരീരത്തിൽ ഇങ്ങനെ നിരന്തരം കൂടിക്കൊണ്ടിരിക്കും ഒരു വയസ്സായിട്ടുള്ള പശുവിൻ്റെ ശരീരത്തിൽ പത്ത് ഗ്രാം പെസ്റ്റിസൈഡ് ഉണ്ടെങ്കിൽ രണ്ട് വയസ്സായിട്ടുള്ള പശുവിൻ്റെ ശരീരത്തിൽ ചിലപ്പം നാൽപ്പത് ഗ്രാം ആയിരിക്കും ഉണ്ടാവുക മൂന്ന് വയസ്സായിട്ടുള്ള പശുവിൻ്റെ ശരീരത്തിൽ ചിലപ്പോൾ നൂറ് ഗ്രാം ആയിരിക്കും ഉണ്ടായിരിക്കുക കാരണം ഈ വൈക്കോലിലും കാലിത്തീറ്റയിലുമുള്ള പെസ്റ്റിസൈഡ് ഒന്നും പുറത്തേക്ക് പോവില്ല അതൊക്കെ ശരീരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബയോ മാഗ്നിഫിക്കേഷനിലൂടെ നമ്മളുടെ ശരീരത്തിൽ ഏൽക്കുന്നതായ ഈ പെസ്റ്റിസൈഡുകൾ അണുനാശിനി ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നമ്മളുടെ അൻപതിൽ പരം സൈക്കോസം നൂറ്റൻപതിൽ പരം അൻപതല്ല നൂറ്റി അൻപതിൽ പരം സൈക്കോസൊമാറ്റിക് രോഗങ്ങൾക്ക് കാരണമാകുന്നത് ഈ ഫാസ്റ്റ് ഫുഡാണ് നമ്മുടെ ഭക്ഷണക്രമത്തിൽ താളപ്പഴയാണ് എന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നു കേരളത്തിൽ ഇന്ന് ലോകത്തിലെ highest rate of increase of heart attack ഉണ്ട് ഈ നോൺ വെജിറ്റേറിയൻ്റെ അളവ് കൂടിയതാണ് അത് റോസ്റ്റഡ് ആയിട്ടുള്ളത് വരുമ്പോൾ കുറച്ചും കൂടി കേരളത്തിലാണ് വളരെ കൂടുതൽ ക്യാൻസർ റേറ്റ് കൂടുതൽ സ്കിൻ ഡിസീസിൻ്റെ പ്രോബ്ലം കേരളത്തിലാണ് ചെസ്റ്റ് പെയിൻ ഹൈപ്പർ അസിഡിറ്റി കേരളത്തിൽ വളരെ കൂടുതലുണ്ട് സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ മാനസിക സംഘർഷത്താൽ ഉണ്ടാവുന്ന ശാരീരിക രോഗങ്ങൾ അതും വളരെ കൂടുതലുള്ളത് കേരളത്തിലാണ് ഇത്രയും ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാൻ കാരണം നിങ്ങൾ ഏത് കർമ്മമണ്ഡലത്തിലുള്ളവരാണെങ്കിലും അധ്യാപകരാവട്ടെ മാനേജർമാരാവട്ടെ ഏജൻറ്റുമാരാവട്ടെ നിങ്ങൾ റെപ്രസെൻറ്റേറ്റീവ്സ് ആകട്ടെ നിങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ നിങ്ങളുടെ പ്രവർത്തനം അഥവാ നമ്മളുടെ പ്രവർത്തനം ചൈതന്യവത്താക്കാനും അതുപോലെ തന്നെ മൂല്യാധിഷ്ഠിതമാക്കാനും നമ്മൾ നമ്മളുമായി ബന്ധപ്പെട്ടവരോട് ശാന്തവും പക്വവുമായിട്ട് പെരുമാറാനും നമ്മുടെ ശരീരം നോർമലായേ തീരൂ ശരീരത്തിലുണ്ടാവുന്ന അബ്നോർമാലിറ്റീസ് നമ്മുടെ പ്രവർത്തനത്തെ കാര്യമായിട്ട് ബാധിക്കുന്നു കേരളത്തിലുള്ളവർക്ക് മാനസിക സംഘർഷത്താൽ ഉണ്ടാകുന്ന ശാരീരിക രോഗങ്ങളുടെ അളവ് ലോകത്തിൽ ഹയസ്റ്റാണ് എന്നറിയുന്നു ഈ മാനസിക സംഘർഷത്തിന് പോലും കാരണമാകുന്നത് നോൺ വെജിറ്റേറിയനാണ് വളരെ അടുത്ത കാലത്ത് ക്യാൻസർ പോലും മാനസിക സംഘർഷത്താലാണ് ഉണ്ടാവാൻ സാധ്യത കൂടുതലെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു അടുത്ത കാലത്ത് അപ്പം നമ്മുടെ ഭക്ഷണവും നമ്മുടെ ചിന്തകൾ ചിന്തകൾ മനസ്സിനെയും ഭക്ഷണം ശരീരത്തെയും ബാധിക്കുന്നു നല്ല ചിന്തകൾ മനസ്സിനെ നന്മയിലേക്ക് കൊണ്ടുപോകുന്നു നല്ല ഭക്ഷണം ശരീരത്തെ നന്മയിലേക്ക് കൊണ്ടുപോകുന്നു ഇത് മാത്രമല്ല വേറൊന്നുകൂടി നിങ്ങളോട് എല്ലാവരോടും ഈ ക്ലാസ്സിൽ പറയാൻ ആഗ്രഹിക്കുന്നു പലർക്കും അത് കേൾക്കാൻ ഇഷ്ടമല്ല എന്നാലും ഞാൻ നിങ്ങളോട് പറയുന്നു അറുന്നൂറും എഴുന്നൂറും എണ്ണൂറും കിലോഗ്രാം ഭാരമുള്ള പശുവിനെ അല്ലെങ്കിൽ ഒരു പോത്തിനെ നാല് കാലും കൂട്ടി കെട്ടിയിട്ട് അതിനെ വളരെ ക്രൂരമായിട്ട് കഴുത്തിലൂടെ ഇഞ്ചിഞ്ചായിട്ട് കത്തി കത്തിയിറക്കി പത്ത് പതിമൂന്ന് ലിറ്റർ ചോര ആ പ്രദേശത്ത് മുഴുവനും തെറിച്ച് ആ പ്രദേശം ഒരു വലിയ യുദ്ധക്കളം മാതിരിയായിരിക്കും എന്നിട്ട് അതിൻ്റെ തൊലി ആ മൃഗത്തിൻ്റെ തൊലി കത്തി കൊണ്ട് കോടാലി കൊണ്ട് വെട്ടി അതിനെ കഷണമാക്കിയിട്ട് ആ സീൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ കണ്ടാൽ നാക്ക് പുറത്തേക്ക് തള്ളി കണ്ണ് ഉന്തി പുറത്തേക്ക് വന്ന് വികൃതമായ വേദനയുടെ ശബ്ദമുണ്ടാക്കി ഒരു മണിക്കൂറുകളോളം കയ്യും കാലും ഇട്ടടിക്കുന്ന ആ പശുവിൻ്റെയും അല്ലെങ്കിൽ ആ പൂത്തിൻ്റെയും ആ വേദനാജനകമായ അവസ്ഥ എൻ്റെ കുടുംബാംഗങ്ങളായ നിങ്ങൾ ഒരിക്കൽ കണ്ടാൽ ഞാൻ വാക്ക് തരുന്നു പിന്നെ നിങ്ങൾ മാംസാഹാരം കഴിക്കില്ല ഞാൻ ഒന്നുകൂടി ഇവിടെ പറയാൻ എത്തിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ആ മൃഗത്തിൻ്റെ വേദന അതനുഭവിച്ച ആ ദുരിതം ഒന്ന് അറിയണമെങ്കിൽ ഈ കത്തി നമ്മുടെ കഴുത്തിലൂടെയാണ് പോയത് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം അല്ലെങ്കിൽ നമ്മുടെ വളരെ വേണ്ടപ്പെട്ടവരുടെ കഴുത്തിലൂടെയാണ് കത്തി പോയതെങ്കിൽ നമുക്ക് എത്ര ദുഃഖം ഉണ്ടായിരിക്കും എത്ര വേദന ഉണ്ടായിരിക്കും ഒരു ചെറിയ ബ്ലേഡിൻ്റെ സ്ക്രാച്ച് പോലും താങ്ങാൻ പറ്റാത്ത നമുക്ക് ഒരു മണിക്കൂർ ഇത്രയും കട്ടിയുള്ള ആ തൊലിയിലൂടെ കത്തി കടന്നു പോകുമ്പോൾ ആ മൃഗം അനുഭവിക്കുന്ന വേദനയുടെ ശാപം കൂടി കേരള ജനത അനുഭവിക്കുന്നതിൻ്റെ യഥാർത്ഥ പ്രദർശനമാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം ബിസിനസ് എന്ന് പറയുന്നത് ആശുപത്രി തുടങ്ങാം ഹാർട്ട് സർജറി രണ്ട് ലക്ഷം രൂപ അതിന് ധാരാളം ഗവൺമെൻറ് സഹായവുമുണ്ട് ഞാൻ ഒരിക്കൽ ബഹ്റൈനിൽ പോയിരുന്നു ബഹ്റൈനിൽ പോയിട്ട് കുറേ പേരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് ഒരു കത്ത് കിട്ടി അവർ ആ കത്ത് അവിടെ വെച്ച് തന്നെ കയറി അവർ വായിക്കുകയായിരുന്നു അവർ തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഒരു ആശുപത്രിയുടെ ഷെയർ ഹോൾഡേഴ്സ് അവരാണ് അപ്പോൾ ആ ഷെയർ ഹോൾഡേഴ്സിന് ഈ വർഷം കിട്ടിയിരിക്കുന്ന അവരുടെ ഷെയറിൻ്റെ ഡിവിഡൻ്റാണ് എഴുതിയിരിക്കുന്നത് ഈ വർഷം ആ ആശുപത്രിയിൽ ഏതാണ് ഇത്രയും ആയിരം ഹാർട്ട് സർജറി നടത്തിയെന്നും അതിൽ ഇത്ര രൂപ ആ ആശുപത്രിയിലേക്ക് കിട്ടിയെന്നും അതിൽ ഇത്രയും പ്രോഫിറ്റ് ആണെന്നും അങ്ങനെ ആ പ്രോഫിറ്റിൻ്റെ ഒരു അംശമാണ് ഈ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതെന്നും താങ്കൾക്ക് ഇത്രയും രൂപ ഷെയർ ഉണ്ടെന്നും ഇനിയും കൂടുതൽ കൂടുതൽ ഹാർട്ട് സർജറി വരികയാണെങ്കിൽ ഡിവിഡൻഡ് വർദ്ധിപ്പിക്കുമെന്നുള്ള ആ കത്ത് വായിച്ചപ്പോൾ ആ ഷെയർ ഹോൾഡർ ഷോക്ക്ഡ് ആവുക ചെയ്ത് സർ ഈ കത്ത് സാറൊന്ന് വായിച്ചു നോക്കണം എന്ന് പറയുക ചെയ്ത് ഞാൻ ഇത് നിങ്ങളോട് പറയാൻ കാരണം തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഒരു ആശുപത്രിയിൽ ഡയറക്ടർ ഒപ്പിട്ടിട്ട് അയച്ചിരിക്കുന്നതാണ് ധർമ്മബോധമുണ്ടെന്ന് എല്ലാവരും ധരിക്കുന്ന ഒരു ഡയറക്ടറുടെ സിഗ്നേച്ചറും അതിനകത്തുണ്ട് ആളെ നല്ലോണം എനിക്കറിയാം അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ അസുഖം അഥവാ നമ്മുടെ രോഗം ഇത് മുഴുവനും ബിസിനസ്സാക്കി മാറ്റുന്ന ഒരു വൻ വിഭാഗം ഡോക്ടർമാരുണ്ട് അവരുടെ ദൃഷ്ടിയിൽ നമ്മളെല്ലാം അവരുടെ കസ്റ്റമേഴ്സാണ് രോഗികളാണ് അവർക്ക് രണ്ടും രണ്ടര ലക്ഷം രൂപ ഒരു ഹാർട്ട് സർജറിയിൽ കിട്ടണം അതുകൊണ്ട് നമ്മൾ പരമാവധി നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കണം അല്പം രോഗം മരുന്നുകൊണ്ട് ഭേദമാക്കാവുന്നതാണെങ്കിൽ പോലും ഒരിക്കൽ കത്തിവെച്ച ഹൃദയം അവർക്കത് അവർക്ക് ഡിവിഡൻഡ് കൊടുക്കാനും പ്രോഫിറ്റ് ഉണ്ടാക്കാനും ആ ആശുപത്രി പണിയാനുള്ള ലോൺ എടുത്തതിൻ്റെ ഇൻട്രസ്റ്റ് വീട്ടാനും അടുത്ത ആശുപത്രി പണിയാൻ വേണ്ടിയിട്ടുള്ള ലോൺ എടുക്കാനും അതിന് നമ്മളുടെ ഷെയർ ഉണ്ടാക്കാനും എല്ലാം വേണ്ടിയിട്ടാണ് ഒരു ഡോക്ടറെയോ ഒരു ആശുപത്രി അധികൃതരെയോ അവഹേളിക്കാനോ അല്ലെങ്കിൽ അവർക്ക് എതിരെ പറയാനോ അല്ല ഞാൻ ഈ ക്ലാസ്സിൽ ഇത് സൂചിപ്പിക്കുന്നത് മറിച്ച് നമ്മളുടെ ആരോഗ്യം നമ്മൾ നിലനിർത്തണം നമ്മളുടെ ആഹാരം സാത്വികമായിരിക്കണം നമ്മൾ മറ്റുള്ളവന് കാശുണ്ടാക്കാനുള്ള ഒരു വിക്ടിം ആയി തീരരുത് നിങ്ങൾ അധ്യാപകരും ഡോക്ടർമാരും ഏജൻറ്റുമാരും മാനേജേഴ്സും എല്ലാവരുമാണ് സാമ്പത്തികമായിട്ട് വളരെ ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ ഏറ്റവും പ്രശസ്തമായ ആശുപത്രിയിലേക്കായിരിക്കും നിങ്ങൾ പോവുക നമ്മൾ ഭാര്യാസമേതമായിട്ട് ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറുടെ മുമ്പിൽ എന്തെല്ലാം അസുഖമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു അതനുസരിച്ചിട്ടുള്ള ചികിത്സ നമ്മൾ സ്വീകരിക്കാൻ ഒരു മടിയും കാണിക്കാറില്ല പലപ്പോഴും തൊണ്ണൂറ് ശതമാനവും ചികിത്സാ ചെലവ് നമ്മുടെ തന്നെ ഓഫീസിൽ നിന്ന് റീഇംബേഴ്സ്മെൻ്റ് ആയിട്ട് കിട്ടും അതുകൊണ്ട് തന്നെ ഡോക്ടർമാർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചിലവ് എത്ര കൂടിയാലും നിങ്ങൾക്ക് വിഷമോ ഇല്ലല്ലോ എന്ന മാനസികാവസ്ഥ ഉണ്ടാവുക കാരണം അതിന് റീഇംബേഴ്സ്മെൻ്റ് ഉണ്ട് പക്ഷേ ഞാൻ ആലോചിക്കുന്നത് ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് റീഇംബേഴ്സ്മെൻ്റ് എല്ലാം ഓഫീസിൽ നിന്ന് തരികയാണെങ്കിലും ഈ ശരീരത്തിന് നേരിടേണ്ടി വരുന്ന മെഡിക്കൽ ഷോക്ക് മെഡിസിൻ്റെ ഷോക്ക് ഡയഗ്നോസ്റ്റിക് ഷോക്ക് സർജറി നടത്തി കഴിയുമ്പോൾ ആ പ്രത്യേക ഓർഗനുണ്ടാവുന്ന തളർച്ച ഇതെല്ലാം നമ്മൾ തന്നെ നമ്മളുടെ ജീവിതത്തിൻ്റെ നെഗറ്റീവുകളെ വിളിച്ചു വരുത്തുക അതുകൊണ്ട് തന്നെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ആഹാരം സാത്വികമാക്കാം മിതമായിട്ടുള്ള ആഹാരമാക്കാം ഭാരതീയ ചിന്താധാര പ്രകാരം അശ്വിനി ദേവന്മാർ എന്നൊരു സങ്കല്പമുണ്ട് അശ്വിനി ദേവന്മാരെന്ന് പറഞ്ഞാൽ ഹിത ആഹാരം മിത ആയാസം ഹിതമായ ആഹാരം കഴിക്കണം നിങ്ങളുടെ നമ്മുടെ ശരീരത്തിന് പറ്റിയ നമ്മുടെ ചുറ്റുപാടുകൾക്ക് പറ്റിയ നമ്മുടെ കർമ്മമണ്ഡലത്തിന് പറ്റിയ ആഹാരമായിരിക്കണം നമ്മൾ കഴിക്കുക മിതമായിട്ടുള്ള ആയാസം ഏറ്റവും അനുയോജ്യമായിട്ടുള്ള എക്സർസൈസ് ഇതുണ്ടാവണം ഒരു പക്ഷേ ഈ മിത ആഹാരം ഹിത ആയാസം തിരിച്ചിട്ട് നോക്കാം ഹിതമായ ആഹാരം മിതമായ ആയാസം അതിനെ തിരിച്ചിട്ടാൽ മിതമായ ആഹാരം ഹിതമായ ആഹ ആയാസം രണ്ടായാലും ശരിയാ appropriate food and controlled exercise തിരിച്ചിട്ടാൽ controlled food and appropriate exercise നമ്മുടെ പ്രായത്തിന് നമ്മുടെ ശരീരഘടനയ്ക്ക് നമ്മുടെ വർക്കിന് നമ്മുടെ നേച്ചറിന് നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് ഇതിനൊക്കെ അനുസരിച്ചിട്ടുള്ള ആഹാരം ഇതിനൊക്കെ അനുസരിച്ചിട്ടുള്ള എക്സർസൈസ് ഇത് നമുക്ക് ഉണ്ടാവണം ഇത് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും അപ്രോപ്രിയേറ്റ് ആൻഡ് കൺട്രോൾഡ് എന്നുള്ളത് തിരിച്ചും മറച്ചുവിടാവുന്നത് കൊണ്ടാണ് നമ്മൾ അശ്വിനി ദേവതമാരെ ഇരട്ടകളാണെന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നമുക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കും അതുകൊണ്ട് എന്നും ഓർമ്മിക്കുക ആഹാരം വളരെ നിയന്ത്രിതവും സാത്വികവും നന്മ നിറഞ്ഞതുമായാൽ എത്ര സമയം നിങ്ങൾ പ്രവർത്തിച്ചാലും നിങ്ങൾക്കൊരു ക്ഷീണം ഉണ്ടാവില്ല ബുദ്ധിമുട്ടുണ്ടാവില്ല രണ്ടാമതായിട്ട് ആഹാരത്തെക്കുറിച്ച് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നല്ല ശമ്പളം പറ്റുന്നവരായിരിക്കും നിങ്ങൾ കർമ്മബന്ധാവിൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറിക്ക് തുല്യം പലപ്പോഴും മറ്റാരും എത്തില്ല അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾ ധാരാളം ഉണ്ടാവും ഒരാഴ്ചയിൽ നിങ്ങൾ പല പ്രാവശ്യവും ലിക്കർ ഷോപ്പിലേക്ക് എന്ന് വരും ക്ലബിലേക്ക് എന്ന് വരും പലപ്പോഴും ക്ലബ്ബുകളെല്ലാം ലിക്കർ കഴിക്കാനുള്ള ഒരു മീഡിയ ആണ് അല്ലെങ്കിൽ സെൻറ്ററാണ് അതുകൊണ്ട് ഓരോ പെഗ് നിങ്ങൾ ആൽക്കഹോൾ കഴിക്കുമ്പോഴും millions and millions of liver സെല്ലുകളാണ് നശിക്കുന്നത് എന്ന് ഓർമ്മിക്കണം ലിവർ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ റിക്കൂപ്പ് ചെയ്യാൻ സാധ്യമല്ല ശരീരത്തിൽ വരുന്ന ടോക്സിക് മെറ്റീരിയലിനെ ഡീടോക്സിഫൈ ചെയ്യാൻ ലിവർ വളരെ കാര്യമായിട്ട് വർക്ക് ചെയ്യണം ലിവർ തളർന്നു പോയാൽ പിന്നെ കിഡ്നി ആയിരിക്കും അടുത്തത് പോവുക നമ്മളുടെ ശരീരം നമുക്ക് ഭാരമാകുന്നു അത് സാരയില്ല നമ്മളുടെ ശരീരം നമ്മളുമായി ബന്ധപ്പെട്ടവർക്ക് നമ്മുടെ ഭാര്യയ്ക്ക് നമ്മുടെ ഭർത്താവിന് നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും നമ്മളുടെ ശരീരം ഭാരമാകുന്ന ഒരവസ്ഥ അത് നമ്മൾ കാരണം ഉണ്ടാവുക അതുകൊണ്ട് ഒരു കാരണവശാലും മദ്യപിക്കരുത് എന്ന് പറയണമെന്ന് എനിക്കുണ്ട് അന്ത്യത്തിൽ നമ്മൾ കഴിച്ച ഭക്ഷണവും നമ്മൾ കഴിച്ച മദ്യവും നമ്മളുടെ തന്നെ ശരീരം നമുക്ക് ഭാരമാകുന്ന അവസ്ഥയിലേക്ക് ചെന്ന് നമ്മളെ എത്തിക്കുന്നു ആ ഭാരം അവസാനം ജീവിക്കണ്ടായിരുന്നു മരിച്ചാൽ മതി എന്ന് വരെ നമുക്ക് തോന്നുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിക്കും അതുകൊണ്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു ഇപ്പോഴും മദ്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക